മുപ്പത് വർഷം പ്രായമെനിക്കെൻ റിപ്പബ്ലിക്കുന്നു മുപ്പത്തേഴും അനന്തം കാലക്കടലിലതെന്താകാൻ മുപ്പത് വർഷം പ്രായമെനിക്കൻ റിപ്പബ്ലിക്കുന്നു മുപ്പത്തേഴും അനന്തം കാലക്കടലിലതെന്താകാൻ അലറും കടലിൻ തിരകളിൽ ആവി കപ്പലുകൾ അതിവേഗം പാഞ്ഞതു മുന്നൂറ് കൊല്ലം മുമ്പല്ലോ അലറും കടലിൻ തിരകളിൽ നമ്മുടെയാവി കപ്പലുകൾ അതിവേഗം പാഞ്ഞതു മുന്നൂറ് കൊല്ലം മുമ്പല്ലോ പ്ലേറ്റോയുടെ റിപ്പബ്ലിക് വിരചിതമായിട്ടാവുന്നു മൂവായിരം ആണ്ടുകൾ ഇരിയനലകളിലവ നിൽപ്പു ഇന്ത്യയുടെ റിപ്പബ്ലിക് വിരചിതമായിട്ടാവുന്നു മൂവായിരം ആണ്ടുകൾ ഈ ജനലകളിലവ നിൽപ്പു മുപ്പതിനായിരമത്തം മുമ്പാണാദി മനുഷ്യകുലം ഓടും മാനിൻ ചിത്രം ഗുഹകളിലാലേഖം മുപ്പതിനായിരം മുപ്പതിനായിരമത്തം മുമ്പാണാദി മനുഷ്യകുലം ഓടും മാനിൻ ചിത്രം ഗുഹകളിലാലേഖം ചെയ്തു ജർമ്മേനിയയിലെ മഞ്ഞു പുതഞ്ഞണിയാണ്ടർ ഫ്രാൻസിലെ പൊടുസൈത്യത്തിലെ മന്നര ക്രോമാഗ്നൻ ഗുഹയിൽ ജർമ്മേനിയയിലെ മഞ്ഞു പുതഞ്ഞണിയാണ്ടർ ഫ്രാൻസിലെ പൊടുസൈത്യത്തിലെ മന്നര ക്രോമാഗ്നൻ ഗുഹയിൽ ഉന്നതമാമൊരു സംസ്കൃതി തന്നുടെ കൈവിരലടയാളം പൊങ്ങിവരുന്നതു കണ്ടു പ്രമിച്ചി ലോകം നിന്നില്ലേ ഉന്നതമാമൊരു സംസ്കൃതി തന്നുടെ കൈവിരലടയാളം പൊങ്ങിവരുന്നതു കണ്ടു പ്രമിച്ചി ലോകം നിന്നില്ലേ വഴിതു മാനവകുലമിതു വഴിയേ വന്നിടും മുമ്പേ ഇതിനേക്കാൾ വിസ്തൃതിയിൽ വീതിയിലല്ലു കിടന്നെന്നും വഴിതു മാനവ കുലമിതു വഴിയെ വന്നിടും മുമ്പേ ഇതിനേക്കാൾ വിസ്തൃതിയിൽ വീതിയിലല്ലു കിടന്നെന്നും തോടുക മുമ്പവ നീളത്തെളിഞ്ഞു നീരൊഴുകിയിരുന്നു നീളൻ വാലും തലയുമഴും മുഴുമീനൊഴുകിയിരുന്നു തോതുക മുമ്പത നീളത്തെളിഞ്ഞു നീരെഴുതിയിരുന്നു നീളൻ വാലും തലയുമഴും മുഴുമീനൊഴുകിയിരുന്നു ഇരുവശവും നിരന്ന് പൂക്കൈതക നിന്നു നീല ശംഖു പുഷ്പങ്ങൾ നടവഴിയുടെ ഇരുവശവും നിരന്ന് പൂക്കൈതക നിന്നു ശംഖു പുഷ്പങ്ങൾ തുടുകരിടുകളത്തഴുകി ഗജരാജന്മാരവരുടെ കുറ്റൻ കയ്യുകളാൽ ഈറ്റയൊടിച്ചു കടിച്ചു കളിച്ചവ പോയതുമിതു വഴിയെ ഗജരാജന്മാരവരുടെ കുറ്റൻ കയ്യുകളാൽ ഈറ്റയൊടിച്ചു കടിച്ചു കളിച്ചവ പോയതുമിതു വഴിയേ കൂട്ടം ചേർന്നു കിടന്നൊരു മാനുകളി വഴിയോടിപ്പോൾ കൂഹു കൂഹു കൂക്കും കുയിലുകൾ പലവഴി ചിതറിപ്പോയി കൂട്ടം ചേർന്നു കിടന്നൊരു മാനുകളി വഴിയോടിപ്പോൾ കൂഹു കൂഹു കൂക്കും കുയിലുക പലവഴി ചിതറിപ്പോയി കരിമല മുകളിൽ കടുവകളൊഴുകും കാറ്റേറ്റാലോലം ആടിയ രോമപുടങ്ങളിൽ വാങ്ങി ഒരു പുതുപുലകാലം കരിമല മുകളിൽ കടുവകളൊഴുകും കാറ്റേറ്റാലോലം ആടിയ രോമപുടങ്ങളിൽ വാങ്ങി ഒരു പുതുപുലകാലം കണ്ണിയ വെയിലും തുലാത്തിൽ മഴയും വിശുദ്ധ വൃശ്ചികവും തണുത്ത ധനവും കുളിരും മകരവും ഇടറിടുമിടവുമായി കണ്ണിയവയിലും തുലാത്തി മഴയും വിശുദ്ധവൃക്ഷിപവും തണുത്ത ധനവും കുളിരും മകരവുമിടറിടുമിടവുമായി ഋതുക്കളൊന്നൊന്നൊന്നിനു പിമ്പം ഒഴുകവെ പിമ്പോട്ടു ഇപ്പാമ്പുക പറവകളായി മാറിടുമാ കാലം കണ്ടിടാം ഋതുക്കളൊന്നൊന്നൊന്നിനു പിമ്പം ഒഴുകവെ പിമ്പോട്ടു പറവകളായി മാറിടും കാലം കണ്ടിടാം മലനിരകളുടെ ഘോരനിശബ്ദത ഭഞ്ചിച്ചും കൊണ്ട് ഒരു ഭീമൻ പറവയുടെ ആക്രന്ദനമതു കാലം കേൾക്കുന്നു മലനിരകളുടെ ഘോരനിശബ്ദത ഭഞ്ചിച്ചും കൊണ്ട് ഒരു ഭീമൻ പറവയുടെ ആക്രന്ദനമതു കാലം കേൾക്കുന്നു ടാറാടൊട്ടയിലുകളുടെ ചിറകടിയൊച്ചയിലീ ഭൂമി ഉറകൊണ്ടതു വർഷങ്ങൾ മൂന്നു ലക്ഷം മുമ്പല്ലോ ടാറാടൊട്ടയിലുകളുടെ ചിറകടിയൊച്ചയിലീ ഭൂമി ഉറകൊണ്ടതു വർഷങ്ങൾ മൂന്നു ലക്ഷം മുമ്പല്ലോ മുപ്പതു ലക്ഷം വർഷം പിമ്പോട്ടൊഴുകിപ്പോകുമ്പോൾ ഇപ്പുഴ ഇവിടില്ല വനങ്ങളുമില്ല വസന്തം വന്നില്ല മുപ്പതു ലക്ഷം വർഷം പിമ്പോട്ടൊഴുകിപ്പോകുമ്പോൾ ഇപ്പുഴ ഇവിടില്ല വനങ്ങളുമില്ല വസന്തം വന്നില്ല ശുഭ്രം സത്യം നേരം ശക്തം രുദ്രം സംഗമരംഗം സൗരാസ്തമനമതും ശുഭ്രം സച്ചം സ്വപ്നസദൃശ്യമസൂര്യോദയമേരം ശക്തം രുദ്രം സംഗമരംഗം സൗരാസ്തമനമതും മൂന്ന് കോടി കൊല്ലം മുമ്പ് സമുദ്രത്തിന്റെ നിറം നീലയുമല്ല യഥാതു സമുദ്രം ചോരക്കടലല്ലോ മൂന്ന് കോടി കൊല്ലം മുമ്പ് സമുദ്രത്തിന്റെ നിറം നീലയുമല്ല യഥാതു സമുദ്രം ചോരക്കടലല്ലോ മുപ്പതു കോടി കൊല്ലം മുമ്പെ മനോഹരമീ ഭൂമി ചോപ്പും പച്ചയും മഞ്ഞയും നീലയും ആൽഗകൾ മൂടുകയാൽ മുപ്പത് കോടി കൊല്ലം മുമ്പെ മനോഹരമീ ഭൂമി ചോപ്പും പച്ചയും മഞ്ഞയും നീലയും ആൽഗകൾ മൂടുകയാൽ മുന്നൂറ് കോടി കൊല്ലം മുമ്പി മോഹന ഭൂഗോളം മുഖമുറിവുകളേറ്റു തപിച്ചിരു തകലുകളുക്കാപാതത്താൽ മുന്നൂറ് കോടി കൊല്ലം മുമ്പി മോഹന ഭൂഗോളം മുഖമുറിവുകളേറ്റു തപിച്ചിരു തകലുകളുക്കാപാതത്താൽ മൂവായിരം കോടി കൊല്ലം മുമ്പൊരു വാതക പടലത്തിൽ തിളനിലയിലുമുയരുതു പ്രണനം ചെയ്തു ഭൂരൂപം ചൂടാതെ മൂവായിരം കോടി കൊല്ലം മുമ്പൊരു വാതക പടലത്തിൽ തിളനിലയിലുമുയരുതു പ്രണനം ചെയ്തു ഭൂരൂപം ചൂടാതെ ഈ തലമതു സമയത്തിരകളിലേറിയിടിൽ ഇത് സകലതു നാദിയിലണുവിൽ നിന്നങ്ങുയരുന്നതു കാണാം ഈ തലമതു സമയത്തിരകളിലേറിയിടിൽ ഇത് സകലതു നാദിയിലണുവിൽ നിന്നങ്ങുയരുന്നതു കാണാം മുപ്പത് വർഷം പ്രായമെനിക്കൻ റിപ്പബ്ലിക്കിന്നു മുപ്പത്തേഴുമനന്തം കാലക്കടലിലതെന്താകാൻ അലറും കടലിൻ തിരകളിൽ നമ്മുടെ ആവി കപ്പലുകൾ അതിവേഗം പാഞ്ഞതു മുന്നൂറ് കൊല്ലം മുമ്പല്ലോ പ്ലേറ്റോയുടെ റിപ്പബ്ലിക് വിരചിതമായിട്ടാവുന്നു മൂവായിരം ആണ്ടുകൾ ഇരിയനലകളിലവ നിൽപ്പു വരവിനായിരമത്തം മുമ്പാണാദി മനുഷ്യകുലം ഓടും മാനിൻ ചിത്രം ഗുഹകളിലാലേഖം ചെയ്ത് ജർമ്മേനിയയിലെ മഞ്ഞ് പുതഞ്ഞണിയാണ്ടർത്താവരയിൽ ഫ്രാൻസിലെ കൊടുശൈത്യത്തിലെ മന്നര ക്രോമാഗ്നൻ ഗുഹയിൽ ഉന്നതമാമൊരു സംസ്കൃതി തന്നുടെ കൈവിരലടയാളം പൊങ്ങി വരുന്നതു കണ്ടു ഭ്രമിച്ചീ ലോകം നിന്നില്ലേ വഴിതു മാനവകുലമിതു വഴിയെ വന്നിടും മുമ്പേ ഇതിനേക്കാൾ വിസ്തൃതിയിൽ വീതിയിലല്ലു കിടന്നെന്നും തോടുക മുമ്പവ നീളത്തെളിഞ്ഞു നീരൊഴുകിയിരുന്നു നീളൻ വാലും തലയുമഴും മുഴുമീനൊഴുകിയിരുന്നു ഇരുവശവും നിരന്ന് പൂക്കൈതകമിന്നു നീല ശംഖു പുഷ്പങ്ങൾ തുടുകവിടുകളത്തഴുകി ഗജരാജന്മാരവരുടെ കുറ്റൻ തുമ്പി കയ്യുകളാൽ ഈറ്റയൊടിച്ചു കടിച്ചു കളിച്ചവ പോയതുമിതു വഴിയെ കൂട്ടം ചേർന്നു കിടന്നൊരു മാനുകളി വഴിയോടിപ്പോൾ കുയിലുക പലവഴി ചിതറിപ്പോയി കരിമല മുകളിൽ കടുവകളൊഴുകും കാറ്റേറ്റാലോലം ആടിയ രോമപുടങ്ങളിൽ വാങ്ങി ഒരു പുതുപുലകാലം കണ്ണിയവയിലും തുലാത്തി മഴയും വിശുദ്ധവൃക്ഷിപവും തണുത്ത ധനവും കുളിരും ഇടറിടുമിടവുമായി ഋതുക്കളൊന്നൊന്നൊന്നിനു പിൻപൊന്നൊഴുകവെ പിൻപോട്ടു ഇപ്പാണ്ടുക പറവകളായി മാറിടുന്ന കാലം കണ്ടിടാം മലനിരകളുടെ ഘോരനിശബ്ദത ഭഞ്ചിച്ചും കൊണ്ട് ഒരു ഭീമൻ പറവയുടെ ആക്രന്ദനമതു കാലം കേൾക്കുന്നു ടേറാടൊട്ടയിലുകളുടെ ചിറകടിയൊച്ചയിലീ ഭൂമി ഉറകൊണ്ടതു വർഷങ്ങൾ മൂന്നു ലക്ഷം ഉണ്ടല്ലോ മുപ്പതു ലക്ഷം വർഷം പിമ്പോട്ടൊഴുകിപ്പോകുമ്പോൾ ഇപ്പുഴയിവിടില്ല വനങ്ങളുമില്ല വസന്തം വന്നില്ല ശുഭ്രം സത്യം സ്വപ്നസദൃശ്യമസൂര്യോദയനേരം ശക്തം രുദ്രം സംഗമരംഗം സൗരാസ്തമനമതും മൂന്ന് കോടി കൊല്ലം മുമ്പ് സമുദ്രത്തിന്റെ നിറം നീലയുമല്ല യഥാതു സമുദ്രം ചോരക്കടലല്ലോ മുപ്പത് കോടി കൊല്ലം മുമ്പെ മനോഹരമീ ഭൂമി ചോപ്പും പച്ചയും മഞ്ഞയും നീലയും ആൽഗകൾ മൂടുകയാൽ മുന്നൂറ് കോടി കൊല്ലം മുമ്പി മോഹന ഭൂഗോളം മുഖമുറിവുകളേറ്റു തപിച്ചിരു പകലുകൾക്കാപാദത്താൽ മൂവായിരം കോടി കൊല്ലം മുമ്പൊരു വാതകപടലത്തിൽ തിളനിലയിലും ഉയരുതു പ്രമണം ചെയ്തു പുരൂപം ചൂടാതെ ഈ തലമതു നിശ്ചലമാക്കി സമയത്തിരകളിലേറിയിടും റീഡിൽ ഇത് സകലതുമാതിയിലണുവിൽ നിന്നുയരുന്നതു കാണാം ഈ തലമതു നിശ്ചലമാക്കി സമയത്തിരകളിലേറീടിൽ ഇത് സകലതുമാതിയിലണുവിൽ നിന്നുയരുന്നതു കാണാം മുപ്പത് വർഷം പ്രായമെനിക്കൻ റിപ്പബ്ലിക്കിന്നു മുപ്പത്തേഴുമനന്തം കാലക്കടലിലെന്താകാൻ മുപ്പത് വർഷം പ്രായമെനിക്കൻ പ്രായമെനിക്കൻറിപ്പബ്ലിക്കിന്നു മുപ്പത്തേഴുമനന്തം കാലക്കടലിലതെന്താകാൻ